ദൈവസമാരാധ്യരായ പ്രിയ ഹൈന്ദവ ക്രൈസ്തവ സഹോദരന്മാരെ ഭാരതീയ ചിന്താധാരകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വേദങ്ങളെയും പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും അതുപോലെ ഉപനിഷത്തുക്കളെയും തിരിച്ചും മറിച്ചും ഉപയോഗിച്ച് യേശുദേവൻ യേശുക്രിസ്തു പ്രജാപതിയാണ് എന്ന് വരുത്തി തീർക്കുവാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് വസ്തുത എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് സത്യമെന്താണെന്ന് അറിയിച്ചുകൊണ്ട് ഒരു പ്രതികരണം ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങളെ എല്ലാവരെയും ഈ സദസ്സിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പ്രജാപതിയുടെ സത്യാവസ്ഥ അറിയിക്കണമെന്ന് തോന്നിയത് യഥാർത്ഥത്തിൽ ഭാരതീയ സങ്കല്പത്തിലെ പ്രജാപതി എന്ന പ്രപഞ്ചപുരുഷ രൂപം നന്ദം ന മദ്യം ന പുനസ്തവാദിം തുടക്കവും മദ്യവും ഇല്ലാത്ത പ്രപഞ്ചത്തെ പ്രതിനിധാനം ചെയ്യുന്ന പ്രജാപതി എന്ന രൂപം യേശുക്രിസ്തുവിൽ ആരോപിച്ച് ഭാരതീയ പൈതൃകത്തിൽ ബൈബിളിൻ്റെ കഥകളും യേശുക്രിസ്തുവിൻ്റെ ചരിത്രവും ഇവിടെ ഉണ്ടെന്ന് വരുത്തി തീർക്കുവാൻ നടത്തുന്ന തെറ്റായ പ്രവർത്തികളെ ഒന്ന് തുറന്നു കാണിക്കുകയാണ് ഈ പ്രഭാഷണത്തിൻ്റെ ഉദ്ദേശം ചങ്ങനാശ്ശേരിയിലെ ആർച്ച് ബിഷപ്പ് കൂടാതെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിന്റെ പ്രസിഡന്റ് കൂടിയായ ആ ആർച്ച് ബിഷപ്പിന്റെ അവതാരികയോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കോശി അബ്രഹാം എഴുതിയിരിക്കുന്ന പുസ്തകത്തിലാണ് ഈ പ്രജാപതിയുടെ ലക്ഷണങ്ങളും യോഗ്യതകളും വിവരിച്ചിരിക്കുന്നത് അതീവ ബാലിശമായി ഭാരതീയമായ ഒരു ഗ്രന്ഥത്തിലും കാണാത്ത വരികളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് എന്ന് മുഖവരയിൽ തന്നെ പറഞ്ഞു കൊള്ളട്ടെ എന്തിനു വേണ്ടിയാണ് ഇപ്രകാരം ചെയ്തത് gospel for India in Indian cups എന്ന ജോസഫ് പടിഞ്ഞാറേക്കരയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് രണ്ടായിരം വർഷത്തോളം ഭാരതത്തെ സുവിശീ സുവിശേഷീകരണം ശ്രമിച്ചിട്ടും നടക്കാത്തതിൻ്റെ പ്രധാന കാരണം പഞ്ചാബിലെ സാധു സുന്ദർ സിംഗ് എന്ന സുവിശേഷകനായ ക്രിസ്ത്യാനിയുടെ ദൃഷ്ടിയിൽ ഭാരതി ഭാരതീയ ചിന്താധാരയിലൂടെ ക്രൈസ്തവ സന്ദേശം പ്രചരിപ്പിക്കാത്തതാണ് ഭാരതത്തിൽ ക്രൈസ്തവവൽക്കരണം അസാധ്യമാക്കിയത് അതുകൊണ്ട് ഏതാണ്ട് ഏഴു വർഷങ്ങൾക്ക് മുൻപ് വേദങ്ങളെയും പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ഉപനിഷത്തുക്കളെയും ദുർവ്യാഖ്യാനം ചെയ്ത് പ്രജാപതി എന്ന സങ്കല്പത്തെ വീണ്ടും നികൃഷ്ടമായും നീചമായും നിന്ദ്യമായും വ്യാഖ്യാനിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ യോഗ്യതകളും യേശുക്രിസ്തുവിലുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള കുൽസിത സമത്തിൻ്റെ ഭാഗം മാത്രമാണ് ഈ പ്രജാപതി എന്ന സങ്കല്പം ഈശ്വരനെ അഗ്നിയിൽ ഹോമിക്കുക അതും ദൈവങ്ങൾ ചെയ്യുക ഋഷിവര്യന്മാർ അതിന് കൂട്ടുനിൽക്കുക ഇത്രയും നികൃഷ്ടമായൊരു സങ്കല്പം കോശി എബ്രഹാം എഴുതിച്ചേർത്ത് ഭാരതത്തിൽ പ്രചരിപ്പിച്ചതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല യേശുക്രിസ്തു ഭാരതീയ ചിന്താധാരയിൽപ്പെട്ട ആളാണെന്ന് വരുത്തി തീർത്ത് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ച് ഹിന്ദുക്കളെ മതം മാറ്റുക എന്ന ഒരു ഉദ്ദേശം മാത്രമേ അതിനുള്ളൂ അതിദുഃഖകരമായ വസ്തുത ബിഷപ്പുമാരും മെത്രാന്മാരും പോലും ഈ ദുർവ്യാഖ്യാനത്തിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഭാരതത്തിലെ പ്രജാപതി സങ്കല്പം തന്നെ അത്യുത്കൃഷ്ടമായ പ്രപഞ്ച ചൈതന്യത്തെ തുടക്കവും മധ്യവും അവസാനവും ഇല്ലാത്ത ആ വിശ്വാകാരം ഗഗന സദൃശം വിശ്വാകാരത്തിൽ ആകാശത്തിന്റെ അത്രയും വലിപ്പത്തിൽ ദിവി സൂര്യസഹസ്രസ്യ ഭവേദ് യുഗപദോത്തിത ആയിരക്കണക്കിന് ജ്യോതിസ്വരൂപങ്ങൾ സൂര്യന്മാർ പ്രകാശിക്കുന്ന ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഗാലക്സികളുള്ള ഈ പ്രപഞ്ചത്തെ ഒരു മനുഷ്യന്റെ രൂപത്തിനോട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ സിംബോളിക്കായിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഏത് രൂപമാണോ നമ്മുടെ മുമ്പിൽ വരുന്നത് ആ രൂപത്തിൽ നിന്നാണ് സർവചൈതന്യങ്ങളും ഉദ്ഭൂതമായത് എന്ന് വ്യക്തമാക്കുന്ന വാക്കോടുകൂടിയാണ് പ്രജാപതി സങ്കല്പമുണ്ടായത് സാധാരണ മനുഷ്യനെ പ്രതിനിധാനം ചെയ്യുകയോ അല്ലെങ്കിൽ മനുഷ്യന്റെ ഗുണയോഗ്യതകൾ അതിൽ ചെലുത്തുകയോ ചെയ്യുന്നത് ശുദ്ധ അസംബന്ധവും കളവും നുണയുമാണ് ബൈബിളിലെ തന്നെ പല വിവരണങ്ങളും സാമാന്യ ബുദ്ധിക്ക് യോജിക്കാത്തതും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുമുള്ളതുമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഏഴ് ദിവസം കൊണ്ട് ദൈവം പ്രപഞ്ചത്തിലെ ഓരോന്നിനെയും സൃഷ്ടിച്ചു എന്നും അതിനുശേഷം ബി സി നാലായിരത്തി പന്ത്രണ്ടില് ആദത്തെ സൃഷ്ടിച്ചു എന്നും ഉറങ്ങിക്കിടന്ന ആദത്തിന്റെ വാരിയെല്ലെടുത്ത് ഹവ്വയെ ഉണ്ടാക്കിയെന്നും അവരെ ഏതൻ തോട്ടത്തിൽ മേയുവാൻ അനുവദിച്ചു എന്നും ഈ ദൈവം അറിയാതെ അവിടെ ഒരു ജ്ഞാനക്കനി ഉണ്ടായി എന്നും ജ്ഞാനം അഥവാ അറിവ് ഒരു മരത്തിലുണ്ടാകുന്ന സാധനമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പാകത്തിന് കഥ എഴുതി വെക്കുകയും ചെയ്ത് ഒരു പിശാജ് അവിടെ വന്നു എന്നും പിശാജ് എന്ന് പറയുന്ന വസ്തുത ആധുനിക ശാസ്ത്രത്തിന് ഒരിക്കലും നിരക്കാത്തതാണ് അങ്ങനെയുള്ള പിശാജ് അവിടെ വന്ന് ഒരു സർപ്പത്തിന്റെ രൂപത്തിൽ ഇവരെ ഉപദേശിച്ചു എന്ന് പറയുന്ന കഥ ശുദ്ധ ബാലിശമാണെന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതാണ് ആ പിശാചിനെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ദൈവം സർപ്പങ്ങളെ ശപിച്ചു അവസാനം വിവേചനമുണ്ടായ ആദത്തെയും അവയെയും ശപിച്ചു മനുഷ്യന് വിവേചനമുണ്ടാകുന്നതിൽ വൈരാഗ്യമുള്ള കോപമുള്ള ദൈവത്തിന് ദേഷ്യം വന്നു എന്നുള്ള കഥയും അവരെ ശിക്ഷിക്കാതെ പുറത്തേക്ക് വിട്ടു എന്ന കഥയുമെല്ലാം ആധുനിക ലോകത്തിൽ വിശ്വസിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള വസ്തുതയാണ് അപ്രകാരം തന്നെ നോക്കിയാൽ ബൈബിളിന്റെ ഓരോ വരികളിലും അവിശ്വസനീയമായ വസ്തുതകളാണ് ഉള്ളത് ഇത് ഭാരതീയമായ പുരാണങ്ങളിലും കാണാൻ സാധിക്കും പുരാണങ്ങളിലും ധാരാളം കഥകളുണ്ട് ആ പുരാണം എഴുതിയ ഋഷിവര്യന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പുരാണങ്ങൾ സത്യവേദ പുസ്തകങ്ങളല്ല വേദങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനം പുരാണങ്ങളിൽ നിന്ന് ലഭിക്കുകയില്ല വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം പുരാണ കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉണ്ടാകണം സയന്റിഫിക് ടെമ്പർ ഉണ്ടാകണം വൈരാഗ്യം ഉണ്ടാകണം ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകണം വചോ വിഭൂതിർ നതു പാരമാർത്ഥ്യം പുരാണ വരികൾ അക്ഷരം പ്രതി സത്യമാണെന്ന് ധരിക്കേണ്ട ആവശ്യമില്ല യഥാർത്ഥത്തിൽ ഇതാണ് വസ്തുത പതിനെട്ട് മഹാപുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും എഴുതിയ ഋഷിവര്യന്മാർ ഉദ്ദേശിച്ചിരുന്നത് സാധാരണക്കാർക്ക് നന്മയുടെ സന്ദേശം സാധാരണ കഥകളിലൂടെ അറിയിക്കുക കുറേ അധികം ധാർമ്മിക മൂല്യങ്ങൾ താത്വികമായ നിലവാരത്തിൽ പുസ്തകത്തിൽ എഴുതി വെച്ച് ഉപദേശിച്ചു കൊടുത്താൽ എല്ലാം തന്നെ സാധാരണക്കാരുടെ ഓർമ്മയിൽ നിലനിൽക്കണമെന്നില്ല ബുദ്ധിക്ക് അവ അംഗീകരിക്കാൻ സാധിക്കണമെന്നുമില്ല എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് പുരാണ കഥകൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഒരു പുരാണവും വേദത്തിന്റെ സ്റ്റാറ്റസ് ഉള്ളതല്ല ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും പ്രപഞ്ച ചൈതന്യത്തിന്റെ നിത്യമായ സത്യത്തെ എസൻസിനെ ഫാക്റ്റുകളെ വിവരിക്കുന്നത് കൊണ്ട് അതിനകത്ത് കഥകളൊന്നുമില്ല പുരാണമാകട്ടെ കഥകളുടെ ഭാഗവുമാണ് അപ്രകാരത്തിലുള്ള ഒരു കഥാപുസ്തകം മാത്രമാണ് ബൈബിള് അതല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക യേശുക്രിസ്തു ജനിച്ച സമയത്ത് മൂവായിരം കുട്ടികളെ യഹോവ കൊന്നു എന്തിനാ ഈ യഹോവ ഇത് ചെയ്തത് യേശുക്രിസ്തുവിനെ പിശാജ് പിടിച്ചു അങ്ങനെ ദൈവത്തിൻ്റെ പുത്രന്റെ അടുത്തേക്ക് ഒരു പിശാജ് വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ പിശാജ് യേശുക്രിസ്തുവിനെ നാൽപ്പത് ദിവസം പട്ടിണിക്കിട്ടു ദൈവത്തിന്റെ പുത്രനായിരുന്നു എങ്കിൽ ഈ പിശാജിനെ കീഴടക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ലേ നാൽപ്പത് ദിവസം പട്ടിണി കിടന്ന യേശുക്രിസ്തുവിനോട് പിശാജ് കല്ലിൽ നിന്ന് അപ്പമുണ്ടാക്കാൻ പറഞ്ഞു യേശുക്രിസ്തുവിന് അത് സാധിച്ചില്ല കാരണം യേശുക്രിസ്തു ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് സാധാരണ മനുഷ്യനേക്കാൾ എന്തെങ്കിലും പ്രത്യേകത അദ്ദേഹത്തിനുണ്ട് എന്ന് ആരെങ്കിലും അംഗീകരിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ എല്ലാ മനുഷ്യരും സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ ഉണ്ടാകുന്നു യേശു ക്രിസ്തു ശാസ്ത്രത്തിന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ സ്ത്രീയിൽ നിന്ന് താനേ ഉണ്ടാവുകയാണ് ഉണ്ടായത് അങ്ങനെയുള്ള യേശു ക്രിസ്തുവിന് വിശന്ന സമയത്ത് അത്തിമരം പഴം കൊടുത്തില്ല എന്ന ദേഷ്യത്തില് അത്തിമരത്തെ അദ്ദേഹം ശപിക്കുകയും ചെയ്തു ഇദ്ദേഹത്തിന് പിശാജ് പിടിച്ച് കറക്കിയിട്ട് ഒരു മാളിക മുകളിൽ കൊണ്ട് നിർത്തി എന്നിട്ട് ചാടാൻ പറഞ്ഞു അപ്പോഴും അദ്ദേഹം അത് ചെയ്തില്ല കാരണം യേശുക്രിസ്തുവിന് ഭയമുണ്ട് സാധാരണ മനുഷ്യന്റെ ഉള്ളിൽ തോന്നുന്ന എല്ലാ വികാര വിചാരങ്ങളും യേശുക്രിസ്തുവിൽ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം മലമുകളിൽ നിന്ന് ചാടാത്തത് യഹോവയാണെങ്കിൽ വൈരാഗ്യമുള്ള ദൈവമാണെന്നും കോപമുള്ള ദൈവമാണെന്നും മനുഷ്യര് ഒരു മഹാസൗധം ഉണ്ടാക്കിയപ്പോൾ തൻ്റെ അത്രയും ഈ മനുഷ്യർ വളർന്നാലോ എന്ന് ഭയപ്പെടുന്ന ദൈവം അവരെ തമ്മിലടിപ്പിച്ചു കൊന്നു എന്നും ബൈബിളിൽ പറയുന്നു ഇപ്രകാരമുള്ള കഥയുടെ സമാഹാരമാണ് ബൈബിൾ എന്ന് വ്യക്തമായി മനസ്സിലാക്കാം കുരിശിൽ തറയ്ക്കുന്നതിന് മുൻപ് എന്തെങ്കിലും അത്ഭുതം കാണിക്കാൻ യേശുക്രിസ്തുവിനോട് പറഞ്ഞപ്പോൾ അത് അദ്ദേഹം ചെയ്തില്ല കണ്ണ് കെട്ടിയതിനു ശേഷം നിങ്ങളുടെ കണ്ണ് കെട്ടി നിങ്ങളെ ഉപദ്രവിക്കുന്നത് ആരാണെന്ന് പറയാൻ പറഞ്ഞപ്പോൾ അതിനും യേശുക്രിസ്തുവിന് സാധിച്ചില്ല നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരൂ എന്ന് പറഞ്ഞപ്പോൾ അതിനും അദ്ദേഹത്തിന് സാധിച്ചില്ല വേദന കൊണ്ട് കുരിശിലേക്ക് തറയ്ക്കാൻ പോകുന്ന വേളയിൽ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു തന്നെ ഒറ്റിക്കൊടുത്ത ജൂദാസ് ജനിച്ചില്ലായിരുന്നു എങ്കിൽ തനിക്ക് കുറെ കാലവും കൂടി ജീവിക്കാമായിരുന്നു എന്ന് സ്വാഭാവികമായും ഏതൊരു മനുഷ്യനും പറയുന്ന വരി മാത്രമാണ് യേശുക്രിസ്തുവും പറഞ്ഞിരിക്കുന്നത് കൂടാതെ അദ്ദേഹം തന്നെ മനുഷ്യനെ ഭയന്ന് മറ്റുള്ളവരെ ഭയന്ന് രാജാക്കന്മാരെ ഭയന്ന് നീതിപാലകരെ ഭയന്ന് മരുഭൂമികളിലും മറ്റു ദേശത്തും ഒളിഞ്ഞും പാത്തും നടക്കുകയുമുണ്ടായി ഇത് അദ്ദേഹത്തിന് മരണഭയമുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും ശിക്ഷയും വേദനയും അദ്ദേഹം എന്നും വെറുക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും തെളിവാണ് അങ്ങനെയുള്ള യേശുക്രിസ്തുവില് ദൈവീകത്വം ആരോപിച്ചതാണ് നിങ്ങൾ കുരിശിൽ നിന്ന് താഴെ ഇറക്കുന്ന യേശുക്രിസ്തു സ്വാഭാവികമായും മരണപ്പെട്ടിട്ടുണ്ടാവുകയില്ല ബോധക്ഷയമുണ്ടായി ബോധക്ഷയമുണ്ടായ വേളയില് അദ്ദേഹത്തിനെ ഒരു കല്ലറയ്ക്കകത്തിട്ടു അങ്ങനെ കല്ലറയ്ക്കകത്തിട്ട് കുറേ സമയം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടിയതിനെയാണ് നിങ്ങളെല്ലാവരും അദ്ദേഹം പുനർജീവിച്ചു എന്നും റിസറക്ഷൻ സംഭവിച്ചു എന്നും പറയുന്നത് സ്വാഭാവിക ബുദ്ധിക്ക് യോജിക്കാൻ പറ്റാത്ത ബയോ കെമിക്കൽ പ്രോസസ്സിൽ മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തി എങ്ങനെയാണ് ജീവിക്കുന്നത് അദ്ദേഹത്തിന് ദൈവികത്വം ഉണ്ടായിരുന്നു എങ്കിൽ യേശുക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ ഏലി ഏലി സബക്താനി അല്ലയോ ദൈവമേ നീയും എന്നെ ഉപേക്ഷിച്ചോ എന്ന് ദുഃഖത്തോടുകൂടി കരഞ്ഞത് വേദന കൊണ്ട് പുളഞ്ഞത് സാധാരണ മനുഷ്യന്റെ മാത്രം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം സ്വയം ബലി കൊടുക്കാൻ വേണ്ടി നിന്നു കൊടുത്തിരുന്നുമില്ല അദ്ദേഹത്തിനെ പിടിച്ചുകെട്ടി അന്നത്തെ നിയമം ലംഘിച്ചതിന് ശിക്ഷിക്കുക മാത്രമാണ് ചെയ്തത് ഇത് വസ്തുതയാണ് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന കുറിച്ച് നാല് ശിഷ്യന്മാർ പറയുന്നത് നാല് വിധത്തിലാണ് ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ടവരായിട്ടില്ല എന്ന് ബൈബിളിലെ ആ വരി വായിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമാകും ഇത്രയും വ്യക്തമായ രീതിയിൽ വസ്തുതാപരമായി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിനെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്ത് എഴുതിയിരിക്കുന്ന വസ്തുതകളാണ് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു പുസ്തകത്തെ അല്ലെങ്കിൽ വളച്ചൊടിച്ചിരിക്കുന്ന പുസ്തകത്തെ കഥകൾ മാത്രം എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ യേശുദേവന് പ്രത്യേകതയൊന്നുമില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞത് നല്ല ഋഷിതുല്യനായ ഒരു വ്യക്തി നല്ല ഉപദേശങ്ങൾ നൽകിയ വ്യക്തി അന്നത്തെ യാഥാസ്ഥിതികരെ എതിർത്ത ഒരു വ്യക്തി ഉപനിഷത്തുക്കളിൽ നൽകിയിരിക്കുന്നത് പോലെ ഉപദേശങ്ങൾ നൽകിയിരിക്കുന്ന വ്യക്തി അന്നത്തെ സമൂഹത്തിലെ അന്യായക്കാരെ എതിർത്തത് കൊണ്ട് അതിൽ സഹിക്കാൻ വയ്യാതെയാണ് മറ്റുള്ളവർ അദ്ദേഹത്തിനെ അന്നത്തെ നിയമമനുസരിച്ച് ആണിയിൽ അടിച്ച് കുരിശിൽ തറച്ചു കൊല്ലുക എന്നുള്ളത് എല്ലാ കള്ളന്മാരെയും കൊള്ളക്കാരെയും ചെയ്തിരുന്ന കാലമായിരുന്നു അത് യേശുക്രിസ്തുവിൻ്റെ കൂട്ടത്തിൽ പലരെയും അങ്ങനെ ആണിയടിച്ചു കൊല്ലുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് യേശുക്രിസ്തുവിനെ ശിക്ഷിച്ചത് ഒരു നല്ല മനുഷ്യനെ ശിക്ഷിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ യോഗ്യതയോ ദൈവം അദ്ദേഹത്തിന് ബലി കൊടുത്തു എന്ന വരിയോ ഒന്നും തന്നെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല അതുകൊണ്ട് മാത്രമാണ് ക്രിസ്ത്യൻ മിഷണറിമാര് ഇത്രയുമധികം ശ്രമിച്ചിട്ടും യൂറോപ്പ് മുഴുവനും പടർന്ന് പന്തലിച്ചിരുന്ന ക്രിസ്ത്യാനിറ്റി ഇന്ന് പൂർണ്ണമായും തിരസ്കരിക്കപ്പെട്ടത് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും പള്ളിയിലേക്ക് പോകുന്നവര് പൂർണ്ണമായും അത് നിർത്തിയതിന് കാരണം അത്യന്താധുനിക ശാസ്ത്രം വളർന്നു വികസിച്ച ലോകത്തില് ഇപ്രകാരം ഒരു കഥയ്ക്ക് ഒരു സ്ഥാനവുമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിലെ വരികളിൽ ഒന്നിലും തന്നെ ആധുനിക ശാസ്ത്രത്തിന്റെ അംശം കാണാൻ സാധ്യമല്ല വിശ്വസനീയമായ ഒന്നും കാണാൻ സാധ്യമല്ല ഒരു മതത്തിന്റെ പുസ്തകത്തെയോ ഈശ്വര സങ്കല്പത്തെയോ എതിർക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇത് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ലോകമെമ്പാടും എന്നറിയിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് ഇങ്ങനെയുള്ള അവസ്ഥയിൽ വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുക്കളും ഇതിഹാസങ്ങളും പഠിച്ചു വളർന്ന ഭാരതത്തില് ഇപ്രകാരമുള്ള കഥ ആദ്യം വിശ്വസിച്ചു എങ്കിലും സ്വാഭാവികമായും വളരെ ഗഹനമായ പഠനങ്ങളിലൂടെ അവിശ്വസനീയമായി തീരും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ മുൻകൂർ ജാമ്യം എന്ന രീതിയിൽ തന്നെ ഭാരതീയ ചിന്താധാരകളിൽ മുഴുവനും യേശുക്രിസ്തു ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ കോശി അബ്രഹാമിനെ പോലെയും ജോസഫ് പടിഞ്ഞാറേക്കരയെ പോലെയും ഗമാലിയലിനെ പോലെയും വിജയൻ എന്ന പാതിരിയെ പോലെയും ബെഞ്ചമിൻ എന്ന കഥാകടക്കാരനെ പോലെയും ജോർജ് മാത്യു എന്ന മിൽമ ഡോക്ടറിനെ പോലെയും വെറ്റിനറി ഡോക്ടറിനെ പോലെയും പലരും സംസ്കൃതം അറിയാതെ വസ്തുതകൾ അറിയാതെ ഭാരതീയ ചിന്താധാരയുടെ അടിസ്ഥാന തത്വങ്ങൾ അറിയാതെ സംഹിതകൾ എന്തെന്നറിയാതെ അനവധി അനവധി ഋഷിവര്യന്മാര് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ എഴുതിയിരിക്കുന്ന ഭാരതീയ ചിന്താധാരയുടെ പുസ്തകങ്ങളിൽ അവിടെ നിന്നും ഇവിടെ നിന്നും ഓരോ വരികൾ എടുത്ത് മെനഞ്ഞെടുത്ത കഥയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അജ്ഞാരായിരിക്കുന്ന ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാകത്തിന് പ്രജാപതിയുടെ കഥ കെട്ടിച്ചമച്ചതാണ് എന്ന വസ്തുത തെറ്റാണ് എന്ന് തെളിയിക്കുവാൻ ആരെങ്കിലും മുമ്പോട്ട് വരികയാണെങ്കിൽ ഒരാധുനിക ശാസ്ത്ര വിഷയം കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രജ്ഞൻ എന്ന രീതിയിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു പതിനെട്ട് വർഷം കൊണ്ട് വേദങ്ങളും ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുക്കളും പഠിക്കുവാനും അവയുടെ അന്തസ്സത്ത വസ്തുതാപരമായി അറിയുവാനും ഹൈന്ദവ ജീവിത രീതിയിലും സമഗ്രമായ ഗ്രന്ഥങ്ങളിലും വർത്തിക്കുന്ന ശാസ്ത്രീയ തത്വങ്ങളും അതുപോലെ തന്നെ അതിലടങ്ങിയിരിക്കുന്ന ശാസ്ത്രീയമായ അന്ധവിശ്വാസങ്ങളും ഏതെല്ലാമാണെന്ന് പഠിച്ച് പ്രചരിപ്പിക്കാൻ ദൃഢപ്രതിജ്ഞ എടുത്ത വേളയിൽ ഇപ്രകാരം ഭാരതീയ ചിന്താധാരകളിലെ യേശുക്രിസ്തു ജനിക്കുന്നതിന് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് രചിച്ച പുസ്തകങ്ങളിലെ വരികളെടുത്ത് അത് മുഴുവൻ യേശുക്രിസ്തുവാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്ന അധാർമികമായ കർമ്മത്തിനെതിരെ പ്രതികരിച്ചില്ല എങ്കിൽ ഇത്രയും കാലം ഞാൻ പഠിച്ച വേദത്തിൻ്റെ സത്യാവസ്ഥ എൻ്റെ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ ഞാൻ ചെയ്യുന്ന അക്ഷന്തവ്യമായ തെറ്റായിരിക്കും അപ്രകാരം ഒരു ധാർമ്മിക കർത്തവ്യം ഞാൻ ഏറ്റെടുത്തില്ലെങ്കിൽ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ കർത്തവ്യം ഏറ്റെടുക്കുന്നത് പ്രജാപതി എന്ന സങ്കല്പം ഭാരതത്തിൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും യോജിച്ചതല്ലെന്ന് മാത്രമല്ല അനവധി അനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ബാധ്യത കൂടി നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും പ്രജാപതി യേശുക്രിസ്തുവാണെന്ന് പറഞ്ഞാൽ കോശി എബ്രഹാം ഉദ്ധരിച്ചിരിക്കുന്ന പുസ്തകങ്ങളെല്ലാം തന്നെ യേശുക്രിസ്തു ജനിച്ചിട്ടുണ്ടെങ്കിൽ ജനിക്കുന്നതിന് രണ്ടായിരവും മൂവായിരവും നാലായിരവും അയ്യായിരവും വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിരിക്കുന്ന വേദങ്ങളിലെയും ബ്രാഹ്മണങ്ങളിലെയും ഉപനിഷത്തുക്കളിലെയും പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും ഗ്രന്ഥങ്ങളാണ് ഇവയെല്ലാം വ്യത്യസ്ത കാലഘട്ടത്തിൽ വ്യത്യസ്ത ഋഷിവര്യന്മാർ എഴുതിയിരിക്കുന്നതാണ് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ ഓർമ്മിപ്പിക്കേണ്ടി വന്നതിൻ്റെ കാരണം കുമാരനാശാൻ എഴുതിയ കവിതയുടെ രണ്ടു വരിയെടുത്ത് തകഴി എഴുതിയ നോവലിൻ്റെ രണ്ടു വരിയെടുത്ത് പ്രേംചന്ദ് എഴുതിയിരിക്കുന്ന കഥയുടെ രണ്ടു വരികൾ എടുത്ത് പാറപ്പുറത്ത് എഴുതിയിരിക്കുന്ന നാടകത്തിൻ്റെ രണ്ടു വരികൾ എടുത്ത് ഇവയെല്ലാം കൂടി ചേർത്ത് ഞാൻ ഉണ്ടാക്കിയ കഥയുടെ ആ കഥാപാത്രത്തെ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അതിനേക്കാൾ ശുദ്ധ അസംബന്ധമായിട്ടുള്ള വസ്തുത എന്താണ് വ്യത്യസ്ത പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്ത വരികൾ എടുത്ത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന നികൃഷ്ടവും നീചവും നിന്ദ്യവുമായ ഒരു കഥയ്ക്ക് സപ്പോർട്ടായിട്ട് ഞാൻ കൊടുത്താൽ അത് ഈ നാടിൻ്റെ പൈതൃകത്തെ അവഹേളിക്കുകയാണ് അതിനെ പുച്ഛിക്കുകയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതിന് മറുപടി പറയണമെന്ന് വിചാരിച്ച് ഇപ്രകാരം ഒരു ഉദ്യമത്തിന് തയ്യാറാകുന്നത് കോശി എബ്രഹാം പ്രജാപതിയെ ചില സമയത്ത് സാധാരണ മനുഷ്യനായും ചില സമയത്ത് ആടായും ചില സമയത്ത് കുതിരയായും ചില സമയത്ത് ശ്രീകൃഷ്ണനായും ചില സമയത്ത് പ്രപഞ്ചശക്തിയായും വ്യത്യസ്ത രീതിയിൽ കണ്ടുകൊണ്ട് ഒരു ഏഴു വർഷങ്ങൾക്ക് മുൻപ് പത്ത് ലക്ഷണം പ്രജാപതിക്ക് ഉണ്ടാക്കി കൊടുത്തു ഭാരതീയരായ ഒരു വ്യക്തിയും അറിയാത്ത ഒരു ഗ്രന്ഥത്തിലും പറയാത്ത നികൃഷ്ടമായ ഈ ലക്ഷണങ്ങൾ എന്താണെന്ന് ഞാൻ പറയട്ടെ ഒന്നാമത്തെ ലക്ഷണം യാഗപുരുഷൻ കുറ്റമല്ലാത്തവനായിരിക്കണം ആരാണ് യാഗപുരുഷൻ പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന പ്രജാപതിയെ ഒരു മനുഷ്യനായിട്ട് കണ്ടതാണോ യാഗപുരുഷൻ അതിനദ്ദേഹം ഉദ്ധരിക്കുന്ന വരി ഉതാമൃതത്വശേഷാനഹ യതന്നേനാതിരോഹതി എന്ന ഋഗ്വേദത്തിലെ വരിയാണ് പ്രപഞ്ച ചൈതന്യം എന്ന ഈശ്വര സങ്കല്പം അമരത്വത്തിന്റെ മൂർത്തിമത്ഭാവമാണ് അതിന് കാരണം energy can neither be created nor be destroyed എന്ന ആധുനിക ശാസ്ത്ര സങ്കല്പം തന്നെയാണ് അതുകൊണ്ടാണ് പുരുഷ സൂക്തത്തില് അമരത്വത്തിന്റെ ചൈതന്യമായ പ്രപഞ്ച പുരുഷൻ സർവതിനെയും ആധാരമാക്കി വർത്തിച്ചു because energy has to exist in everything ആ വരിയാണ് പ്രപഞ്ച പുരുഷനിലൂടെ പറയുന്നത് ഇത് യാഗപുരുഷനല്ല ഒരു മനുഷ്യനോ ആടോ പൂച്ചയോ പട്ടിയോ ഒന്നുമല്ല ഈ പ്രപഞ്ച പുരുഷൻ എന്ന് പറയുന്നത് എന്ന് കോശി എബ്രഹാം മനസ്സിലാക്കണം യാഗപുരുഷൻ എന്ന വാക്ക് അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്ത് കൊടുത്തതാണ് എന്ന് കൂടി ഓർക്കുക പുരുഷ സൂക്തത്തിൽ യാഗം ചെയ്യുക എന്ന സങ്കല്പം തന്നെ ഇപ്രകാരം വരുന്നതാണ് ത്രിസപ്തശമിതകൃതാ ദേവാ യജ്ഞം തന്വാന അപദ്രൻ പുരുഷം പശും യജ്ഞേന യജ്ഞമയജം ദേവാസ്താനി ധർമാണി പ്രഥമാന്യാസന്തിഹനാകം മഹീമാനസജന്ത യത്ര പൂർവേ സാധ്യാസന്തി ദേവാഹ ഇതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ് ത്രി സപ്ത മൂന്ന് ഇൻറ്റു ഏഴ് സമിതകൃത ഒരുമിച്ച് ചേർത്ത് മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തൊന്നിനെ ഒരുമിച്ച് ചേർത്ത് ഏതാണ് ഇരുപത്തൊന്ന് പഞ്ചഭൂതം പൃഥിവ്യാപ്തേജ ആകാശം പഞ്ചപ്രാണൻ പ്രാണാപാന വ്യാന ഉദാന സമാനൻ പഞ്ചജ്ഞാനേന്ദ്രിയം കണ്ണ് ത്വക്ക് മൂക്ക് നാക്ക് തൊലി ഇവയെല്ലാം കൂടി ചേർന്ന് പഞ്ചജ്ഞാനേന്ദ്രിയം പഞ്ച കർമ്മേന്ദ്രിയം കയ്യ് കാല് നാക്ക് തുടങ്ങിയ പഞ്ചകർമ്മേന്ദ്രിയങ്ങളും ചേർത്ത് ഇരുപതെണ്ണം പ്ലസ് മനസ്സ് ഇരുപത്തൊന്ന് ഈ ഇരുപത്തിയൊന്നിനെയാണ് ത്രിസപ്ത മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തൊന്ന് ഇതിനെ ഒരുമിച്ച് ചേർത്ത് മനുഷ്യനിലുള്ള മൃഗീയ ഭാവത്തെ പുരുഷം പശും മനുഷ്യനിലുള്ള മൃഗീയ സ്വഭാവത്തെ ഒരുമിച്ച് കെട്ടിയിട്ട് ദേവന്മാര് മനുഷ്യനെ ശുദ്ധീകരിക്കാൻ വേണ്ടി യജ്ഞം നടത്തി ഇതിൻ്റെ അർത്ഥം ഡാർവിൻ തിയറി തന്നെയാണ് റിഫൈൻഡ് ആയിട്ട് വിവേചന ബുദ്ധിയോടുകൂടി ബുദ്ധിശക്തിയുള്ള ചിന്തിക്കാൻ കഴിവുള്ള ഓർമ്മിക്കാൻ കഴിവുള്ള മനുഷ്യനെ പരിണാമ പ്രക്രിയയിൽ സൃഷ്ടിച്ചു എന്ന വാക്കിനെ എടുത്താണ് കോശി എബ്രഹാം യാഗപുരുഷൻ എന്ന വാക്കാക്കി ദുർവ്യാഖ്യാനം ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഇവിടെ ഊനമുണ്ടാകരുത് എന്നും കേടുണ്ടാകരുത് എന്നും പറയുന്നത് മനുഷ്യനെ ബലി കൊടുക്കുന്ന സംസ്കാരത്തിന്റെ കോശി എബ്രഹാമിന്റെ ഭാഗമാണോ എന്നറിഞ്ഞുകൂടാ ഏതായാലും നികൃഷ്ടമായൊരു വ്യാഖ്യാനമാണ് ഒന്നാമത്തെ തെളിവായി പ്രജാപതിക്ക് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അതും അത്യുജ്വലമായ പുരുഷ സൂക്തത്തെ നികൃഷ്ടമായി വ്യാഖ്യാനം ചെയ്തുകൊണ്ട് മനുഷ്യനിലുള്ള മൃഗീയ സ്വഭാവത്തെ മാറ്റിയതിന് ശേഷം അവിടെ ധാർമ്മിക മൂല്യങ്ങൾ പ്രതിഷ്ഠിച്ചു ദേവന്മാരും ഋഷിവര്യന്മാരും ഇതാണ് ദേവന്മാരും ഋഷിവര്യന്മാരും ചെയ്തതും ചെയ്യേണ്ടതും അത് തന്നെയാണ് അപ്രകാരമുള്ള വാക്യത്തെയാണ് മൃഗബലിയോട് ഉപമിച്ചിരിക്കുന്നത് പ്രജാപതിയുടെ രണ്ടാമത്തെ ലക്ഷണം തലയിൽ കാട്ടുവള്ളി ചുറ്റണം യഥാർത്ഥത്തില് എൽ കെ ജി കുട്ടികളോട് പറയുന്ന ഒരു തരത്തിലുള്ള വരിയാണിത് ഇതിന് യാതൊരു തരത്തിലും അദ്ദേഹം സംസ്കൃത വരി ഉദ്ധരിച്ചിട്ടില്ല ശതപഥ ബ്രാഹ്മണം പതിമൂന്നാം അധ്യായം ആറാമത്തെ ഖണ്ഡം രണ്ട് രണ്ട് എന്ന് പറഞ്ഞ ഒരെണ്ണം കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ തന്നെത്താനെ ഉണ്ടാക്കിയ കെട്ടുവതയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഋഗ്വേദവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത യജുർവേദത്തിന്റെ ബ്രാഹ്മണമായ ശതപഥ ബ്രാഹ്മണത്തില് വേറെ യജ്ഞവൽക്യന്റെ ചരിത്രം പറയുന്ന ഭാഗമാണിത് ഇതിനകത്ത് തലയിൽ കാട്ടുവള്ളി ചുറ്റണം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ബോർഡറില് കമ്പിവേലി കെട്ടണം എന്ന് പറയുന്നത് പോലെയാണ് ഇത്രയും നികൃഷ്ടമായി പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ഈശ്വരന്റെ തലയില് കാട്ടുവള്ളി ചുറ്റണം എന്ന് തോന്നിയ വ്യക്തിക്ക് ആരാണ് ഡോക്ടറേറ്റ് കൊടുത്തത് എന്നറിഞ്ഞുകൂടാ അങ്ങനെ ഒരു ഡോക്ടറേറ്റും വെച്ചുകൊണ്ട് പ്രജാപതിയുടെ തലയിൽ കാട്ടുവള്ളി ചുറ്റാൻ പാകത്തിന് ഹിന്ദു ധർമ്മത്തെ അനുശാസിച്ചവരിൽ നിന്ന് പത്ത് നൂറ്റൻപത് വർഷങ്ങൾക്ക് മുൻപ് മതം മാറിയ ക്രിസ്ത്യാനിക്ക് എങ്ങനെയാ സാധിക്കുക എന്നുള്ളത് അത്ഭുതകരമായി തോന്നുന്നു ലജ്ജാകരവും കൂടിയാണ് ഈ ലക്ഷണം ഇങ്ങനെ തലയിൽ കാട്ടുവള്ളി ചുറ്റണം എന്ന ഉദ്ധരിക്കാത്ത സംസ്കൃത വരിക്ക് ട്രാൻസ്ലേഷൻ കോശി എബ്രഹാം കൊടുത്തിരിക്കുന്നത് സാക്ഷാൽ പ്രജാപതിയെ ബലി കഴിക്കുന്നതിന് മുമ്പ് മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു എന്ന് മത്തായിയുടെ സുവിശേഷം ഇരുപത്തേഴ് ഇരുപത്തൊൻപതിൽ പറയുന്നു എന്ന വ്യാഖ്യാനമാണ് ശതപഥ ബ്രാഹ്മണത്തിന് ആദ്യമായി വ്യാഖ്യാനം എഴുതിയത് മത്തായിയാണ് എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം അല്പം വ്യംഗ്യമായി തന്നെ പറയുകയാണ് കാരണം പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പ്രജാപതിയെ സ്വന്തം ജനങ്ങൾ തള്ളിപ്പറയണമെന്നാണ് പ്രജാപതിയുടെ മൂന്നാമത്തെ ലക്ഷണം പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ കൊണ്ട് കാണാൻ സാധ്യമല്ലാത്ത മനസ്സുകൊണ്ട് ഊഹിക്കാൻ സാധിക്കുന്ന ചൈതന്യവത്തായ ആ സ്വബോധമുള്ള കോൺഷ്യസ്നസ് ആൻഡ് അവയർനെസ് ഉള്ള നാസായിലെ ശാസ്ത്രജ്ഞന്മാർ വരെ സെൽഫ് അവയർ യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ പ്രപഞ്ച ചൈതന്യത്തെ സ്വന്തം ജനങ്ങൾ എന്ന് പറയുന്നതിനോട് ഉപമിക്കാൻ ഒരു വരിയേ ഉള്ളൂ എൽ കെ ജി കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ്സിൽ ചെന്നാൽ എന്നെ പിച്ചണം എന്നെ നുള്ളണം എന്റെ പേന കാക്കണം എന്നെല്ലാം പറയുന്നത് പോലെ പ്രജാപതിയെ തള്ളിപ്പറയാൻ പാകത്തിന് സ്വന്തം ജനങ്ങൾ എവിടെയായിരിക്കുന്നത് എന്റെ ഡോക്ടറെ എന്ന് ചോദിക്കണമെന്ന് തോന്നുന്നു അതിന് അദ്ദേഹം കോട്ട് ചെയ്തിരിക്കുന്നത് ഐതരേയ ബ്രാഹ്മണമാണ് ഒന്ന് ആലോചിച്ചു നോക്കണം ഋഗ്വേദം എഴുതിയ കാലഘട്ടം കഴിഞ്ഞ് എത്രയോ കാലഘട്ടം കഴിഞ്ഞ് മറ്റൊരു ഋഷിവര്യനായ മഹീദാസ ഐതരേയൻ വ്യക്തി വ്യക്തമായിട്ട് ഗൃഹ്യാചാരങ്ങൾ വിവരിക്കുന്ന ഭാഗമായ രണ്ട് ആറിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ വരികൾ പറഞ്ഞിരിക്കുന്നത് അൻവേനം മാതാ മന്യത മനുപിത അനുഭ്രാത ശഗർഭ്യോ അനുസഖ സയോധ്യ ഇതി ജനിത്രൈരേവൈനം തത്സമനുമതമാലംഭതേ ഇതിന്റെ അർത്ഥം യഥാർത്ഥത്തില് നല്ല രീതിയിലുള്ള കർമ്മങ്ങൾ നടത്തുമ്പോൾ യജ്ഞങ്ങൾ നടത്തുമ്പോൾ പൂജാതി ഗൃഹകർമ്മങ്ങൾ നടത്തുമ്പോൾ തൻ്റെ അമ്മ തൻ്റെ അച്ഛൻ അമ്മാവൻ അതുപോലെ അവരുടെ സഹോദരന്മാര് തൻ്റെ കൂട്ടത്തിൽ ജനിച്ചവര് തൻ്റെ സുഹൃത്തുക്കള് തൻ്റെ ഒപ്പം ചരിക്കുന്നവര് വർത്തിക്കുന്നവര് മറ്റെല്ലാ ബന്ധുക്കളും കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ വരിയെ ദുർവ്യാഖ്യാനം ചെയ്ത് കോശി എബ്രഹാം എഴുതിയിരിക്കുകയാണ് സ്വന്തം ജനങ്ങൾ തള്ളിപ്പറയണം ഏത് ഈശ്വരനെയാണ് സ്വന്തം ജനങ്ങൾ തള്ളിപ്പറയുക അതെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവനവന്റെ ആൾക്കാർ കാലുവാരിയത് മാത്രമാണ് അവിടെ ഇസ്രായേലിൽ നടന്ന ഈ കാലുവാരലിനെ എന്തിനാണ് ഐതരേയ ബ്രാഹ്മണത്തിലേക്കും ശതപഥ ബ്രാഹ്മണത്തിലേക്കും വലിച്ചടച്ച് ഈ പവിത്രമായ ഗ്രന്ഥത്തെ മലിനീകരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല പ്രജാപതിയുടെ നാലാമത്തെ ലക്ഷണം യാഗപുരുഷൻ കഷ്ടതകൾ അനുഭവിക്കണം ഏതു മനുഷ്യനാണ് ഇങ്ങനെ തോന്നുക ദൈവം കഷ്ടത അനുഭവിക്കണമെന്ന് ഒരു കാരണവശാലും ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞിരിക്കുന്ന സർവജനങ്ങളും സുഖമായിരിക്കട്ടെ എന്ന് പറഞ്ഞ ഈ ഭാരതത്തില് യാഗപുരോഹിതൻ കഷ്ടതകൾ അനുഭവിക്കണം എന്ന നീചവും നിന്ദ്യവും സാഡിസ്റ്റിക് അപ്രോച്ചോടുകൂടിയ ഒരു ലക്ഷണം ഉണ്ടാക്കിയ ഇദ്ദേഹത്തിനെ എന്താ പറയുക